സംസ്ഥാനങ്ങളും അടിസ്ഥാന വിവരങ്ങളും ആന്ധ്രാപ്രദേശ് തലസ്ഥാനം ഹൈദരാബാദ് പ്രധാന ഭാഷകൾ തെലുങ്ക് ഉറുദു അരുണാചൽ പ്രദേശ് തലസ്ഥാനം ഇറ്റാനഗർ പ്രധാന ഭാഷകൾ നൈഷി ദഫ്ല മിജി മിഷ്മി മോൺപ ആസാം തലസ്ഥാനം ദിസ്പൂർ പ്രധാന ഭാഷകൾ ആസാമീസ് ബീഹാർ തലസ്ഥാനം പാട്ന പ്രധാന ഭാഷ ഹിന്ദി ഛത്തീസ്ഗഡ് തലസ്ഥാനം റായ്പൂർ പ്രധാന ഭാഷ ഹിന്ദി ഗോവ തലസ്ഥാനം പനാജി പ്രധാന ഭാഷകൾ മറാത്തി കൊങ്ങണി ഗുജറാത്ത് തലസ്ഥാനം ഗാന്ധിനഗർ പ്രധാന ഭാഷ ഗുജറാത്തി ഹരിയാന തലസ്ഥാനം ചണ്ഡീഗഡ് പ്രധാന ഭാഷ ഹിന്ദി ഹിമാചൽ പ്രദേശ് തലസ്ഥാനം സിംല പ്രധാന ഭാഷകൾ ഹിന്ദി പഹാരി ജമ്മു കാശ്മീർ തലസ്ഥാനം ശ്രീനഗർ ജമ്മു പ്രധാന ഭാഷകൾ കാശ്മീരി ഉറുദു ജാർഖണ്ഡ് തലസ്ഥാനം റാഞ്ചി പ്രധാന ഭാഷ ഹിന്ദി കർണാടക തലസ്ഥാനം ബാംഗ്ലൂർ പ്രധാന ഭാഷ കന്നഡ കേരളം തലസ്ഥാനം തിരുവനന്തപുരം പ്രധാന ഭാഷ മലയാളം മധ്യപ്രദേശ് തലസ്ഥാനം ഭോപ്പാൽ പ്രധാന ഭാഷ ഹിന്ദി മഹാരാഷ്ട്ര തലസ്ഥാനം മുംബൈ പ്രധാന ഭാഷ മറാത്തി മണിപ്പൂർ തലസ്ഥാനം ഇംഫാൽ പ്രധാന ഭാഷ മണിപ്പൂരി മേഘാലയ തലസ്ഥാനം ഷില്ലോങ് പ്രധാന ഭാഷകൾ ഖാസി ഗാരോ ഇംഗ്ലീഷ് മിസോറാം തലസ്ഥാനം ഐസ്വാൾ പ്രധാന ഭാഷകൾ മിസോ ഇംഗ്ലീഷ് നാഗാലാന്റ് തലസ്ഥാനം കൊഹിമ പ്രധാന ഭാഷകൾ ചാങ് ചക്കിസങ് സാങ്തം ഒറീസ തലസ്ഥാനം ഭുവനേശ്വർ പ്രധാന ഭാഷ ഒറിയ പഞ്ചാബ് തലസ്ഥാനം ചണ്ഡീഗഡ് പ്രധാന ഭാഷ പഞ്ചാബി രാജസ്ഥാൻ തലസ്ഥാനം ജയ്പൂർ പ്രധാന ഭാഷകൾ ഹിന്ദി രാജസ്ഥാനി സിക്കിം തലസ്ഥാനം ഗാംഗ്ടോക്ക് പ്രധാന ഭാഷകൾ ഭൂട്ടിയ നേപ്പാളി തമിഴ്നാട് തലസ്ഥാനം ചെന്നൈ പ്രധാന ഭാഷ തമിഴ് ത്രിപുര തലസ്ഥാനം അഗർത്തല പ്രധാന ഭാഷകൾ ബംഗാളി കാക്ബോറാക് മണിപ്പൂരി ഉത്തർപ്രദേശ് തലസ്ഥാനം ലക്നൌ പ്രധാന ഭാഷകൾ ഹിന്ദി ഉറുദു ഉത്തരാഞ്ചൽ തലസ്ഥാനം ഡെറാഡൂൺ പ്രധാന ഭാഷ ഹിന്ദി പശ്ചിമ ബംഗാൾ തലസ്ഥാനം കൊൽക്കത്ത പ്രധാന ഭാഷ ബംഗാളി കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഡൽഹി തലസ്ഥാനം ഡൽഹി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ തലസ്ഥാനം പോർട്ട് ബ്ലെയർ ചണ്ഡീഗഡ് തലസ്ഥാനം ചണ്ഡീഗഡ് ദാദ്ര ആൻഡ് നഗർ ഹവേലി തലസ്ഥാനം സിൽവാസ ഡാം ആൻഡ് ഡിയു തലസ്ഥാനം ഡാമൻ ലക്ഷദ്വീപ് തലസ്ഥാനം കവരത്തി പോണ്ടിച്ചേരി തലസ്ഥാനം പോണ്ടിച്ചേരി